രണ്ട് സ്വന്തം ഹാലിന്റെ പക്ഷെ വേറൊരാളെ ചെയ്യുന്നത് കണ്ടിട്ടെന്താകും ഒരു അംഗീകരിക്ക അനുകരിക്കുന്ന നിലക്ക് എന്താക്കും വിളിച്ചു കൊടുക്കലുണ്ട് സ്വന്തം പുകയിലുണ്ട് അപ്പോ ഹാല് മികച്ചിട്ട് ഒരാൾക്ക് സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് ഹദിയ അല്ലെങ്കിൽ ശിബിഹ ഹദിയ എന്നാ പറഞ്ഞത് ലഹിബത്തു അതുകൊണ്ട് പിന്നെ മടക്കി ചോദിക്കല് പറ്റൂല എത്ര പറഞ്ഞ ജന്നതാലിക്ക ശുഭഹ് ഹദി ഹിബത്തിൻ ഹദീയത്തിൻ അല്ല ഹാല് മേച്ചാലും ശിബു ഹദിയ എന്നല്ല പറയുന്നത് നേരത്തെ നേരെ ഹാദിയാന്ന് വെച്ചാൽ ചെറിയൊരു അതിന്റെ മറിപാടുണ്ട് അതൊക്കെ നമ്മൾ പറഞ്ഞു വന്നത് ثم أشار إلى حكمه وحكمه في أفضل الأحكام رأي العراق ليس رأي الشام وحكمه ضمير എടുത്തേക്കാണ് ഹോന നമീർ നേർക്ക് നേരെ പറഞ്ഞാൽ ഹൽഫ് അതായത് ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ എന്തെങ്കിലും ഊരൽ എന്നതിലേക്കാണ് നേർക്ക് നേരെ മടങ്ങുന്നത് കുറച്ചും കൂടെ അപ്പുറത്തേക്ക് മടക്കിയ സമായിലേക്കാണ് മടങ്ങുക ഇവിടെ രണ്ട് രണ്ട് കാര്യമുണ്ട് ഒന്ന് സമായി ഒന്ന് സമായിന്റെ അവസരത്തിൽ വസ്ത്രം അയക്കില്ലേ ഭൂന മീനെടുത്തേക്കാണ് സമായിലേക്ക് കൊടുക്കുമ്പോ ഒരു പ്രശ്നം വരുമല്ല ഇന്ന് സമാഇന്റെ ഹുക്കുമ് അഹ്ലരിക്കിന്റെ വിഷയത്തിൽ ഇറാഖിയങ്ങൾ റയ്യാകുന്നു ഷാമിന്റെ റയ്യ അല്ല എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ ഇറാഖിയങ്ങളും ഷാമിങ്ങളും തമ്മിൽ ഖിലാഫ് പണ്ട് പറഞ്ഞു പോയിട്ടുണ്ടാ ഹിജാസികളുമായി തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജിൽ കഴിഞ്ഞത് എൺപത്തെട്ട് തൊണ്ണൂറ്റി മൂന്നിൽ എന്താ പറഞ്ഞേ വലിൽ അനാമി ഫിത്തമായി ഹൗലുൻ ലാക്കിൻ ഹാദൽ ഹിന്ദ് ഫീഹി റൗലു قال العراقيون بالتحريم قال الحجازيون بالتسليم അപ്പൊ സമായിൽ ഖിലാഫ് ആരോപിച്ചാണ് ഇറാഖിയങ്ങളും ഹിജാദികളും ഇറാഖിൽ അബു ഹനീഫ് ഇമാവ് പിന്നെ ഹിജാസിൽ മാലിക് ഇമാവും ഷാഫി പറഞ്ഞ അപ്പോ ഇവിടെ പറഞ്ഞതോ ഇറാഖി ഇറാഖിയുടെ റയ്യാകുന്നു എന്ന് പറഞ്ഞു അപ്പൊ എന്താക്കും തഹരീമിനാ വരേണ്ടത് അപ്പൊ ചാരിത്രകാലം പറഞ്ഞങ്ങനല്ലല്ല പിന്നെ ഷാമുകാവുമായിട്ടുള്ള ഖിലാഫും ഇല്ല അങ്ങനെ കൊടുക്കണ്ടോ റബീനും അടക്കുന്നേ നോക്കാം കുൽത്തു ലാഹിറു കലാമിനി മുസന്നിഫിന്റെ കലാമിന്റെ ലാഹിർ ഹുക്മുഹു എന്ന് പറഞ്ഞതിലുള്ള ഹൂണ്ടല്ല ആ ലമീർ അലൽ ആദ്യമിലേക്ക് മടങ്ങണം എന്നാണ് അല്ലതിഹു അക്രമ മുസ്കൂർ അതാണല്ലോ ലമീറിന്റെ മറജിയിൽ അക്രമ മുസ്കൂർ അതല്ലേ ആരേക്കും മുസ്തറാം പക്ഷേ ലാക്കില്ലം എതുക്കുറി സുരമി അബു അബ്ദുർ റഹ്മാൻ സുലമി റബിയല്ലോ എന്ന് പറഞ്ഞിട്ടില്ല അല്ലതി അല്ലെ അസിമുദിഹു നാദിമോ നാദിമോ ഏത്തമതിഹും നാദിമുന് നാദിം ഏത്തിമാതി ചെയ്യുന്ന ഒന്നിനെ സുരമി പറഞ്ഞിട്ടില്ല എന്നാണ് പണ്ടേ പറഞ്ഞിട്ടുണ്ട് സുലമിയുടെ ഓരോ കാര്യങ്ങളും അർഫം ചേർന്ന് ബൈസാക്കിയതാണ് മൂപ്പർ സുലമിയാണ് കിതാബാണ് മൂപ്പർ ബൈസിനെ അസലാക്കി വെച്ചെന്ന പണ്ട് പറഞ്ഞത് അപ്പൊ സുലമി റബിയല്ല എന്ന് പറഞ്ഞിട്ടില്ല ഏത് അല്ലൊരു ഏറ്റവും നാദിമഫിഹാദൻ നമൻ ഈ നമമിന് നാലും ഏറ്റുമാതി ചെയ്ത ഒന്നിന് സുലമി പറഞ്ഞിട്ടില്ല അപ്പൊ ആ പത്തിൽ കിട്ടാൻ പോയി ചൊക്കുന്നില്ല ഹാദുൽ തജീമി റബിയല്ലാൻ ഇക്കാലത്തിലും അപ്രകാരം തന്നെയാണ് സുലമിനെ പോലെ തന്നെ മാന്നവ അത്താലത്തിയിൽ കലാം അത് കലാം നീക്കി പറഞ്ഞിട്ടുണ്ട് അപ്പൊ കലനെ പറ്റിയുള്ള ഈ ഖിലാഫാത്തൊന്നും ഉണ്ടാക്കിയില്ല സുലമി പറഞ്ഞിട്ടില്ല എന്നാ ഇപ്പൊ നമുക്ക് സമായിലേക്ക് മടക്കി നോക്കാം വയഹത്തമിന് അയ്യറതിയ ലമീർ ഇല സമായി മിൻ അസിലി ആദ്യ അസിലേക്ക് പോവുക സമായിലേക്ക് അങ്ങനെ വരുമ്പോൾ ഇവിടെ വരും ويكون استدراكا لترجيح القولين المتقدمين في قوله قال أهل العراق بالتحريم أهل العراق بالتحريم ഹിജാസിയോന തസ്ലീമി പറഞ്ഞിട്ടുണ്ട് അതിന് മുപ്പറത്തിന് മത്തമതാക്കിയത് ഹിജാസിന്റെ കൂട്ടുകാർ അവിടെ മത്തമതാക്കി എന്നിട്ട് തസ്ലീമിൽ കൂടി വന്നത് അതേ തിരിച്ചു പറയില്ലായി മാറും അങ്ങനെ കളിയുണ്ട് ഏതോടൊപ്പം ഇറാഖിയങ്ങളും അഹമ്മദ് ഷാമും തമ്മിൽ ഹിജാബൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ പല നിലക്കും ഓരോ ഗണിയുണ്ട് അല്ല ഇസ്തിറാക്കായി തിരുത്തി പറയില്ലാവും എന്തിനലി തറജീഹി അഹദിൽ കൗലൈനിൽ മുത്തക്കദ്ദിമൈനി മുമ്പ് പറഞ്ഞ രണ്ട് കൗലിൽ നിന്ന് ഒന്നിനെ തർജിയാക്കിയിട്ടുണ്ട് ഇതിനെ തസ്ലീമിനെ മുമ്പ് തർജിയാക്കിയത് ഇതിൽ ഇങ്ങനെ സംസാരിച്ചു പോകുന്നത് അപ്പൊ ഇവിടെ എത്തുമ്പോഴേക്ക് അഹരുൽ ഇറാഖിന്റെ കൗനെ തർജിയാക്കുമ്പോൾ എന്ത് വരുമോ തഹരീം വന്നു വരൂ ആ قال العراقيون بالتحريم نوى ലാക്കിന്നഹു ബൈദ് അതാണെങ്കിലോ ബൈദാണ് വരുന്നത് മുപ്പുറത്ത് ഏറെ പറഞ്ഞ മാറ്റി പറഞ്ഞ കാര്യമല്ല തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജിൽ പറഞ്ഞ അഹുദുൽ ഹിജാദും നൂറ്റി പതിമൂന്നിൽ പറഞ്ഞ അഹുദുൽ ഷാമും ഒന്നല്ല വായുനൻ മറ്റൊന്ന് അത്തിയാക്കു യഹുബാഹു നമ്മൾ കലാമെന്തിനാ കൊണ്ടുവന്നത് സിയാക്കെന്തിനാണ് തസ്ലീമാക്കി കൊണ്ടിട്ട് അതിന്റെ അതാവ് പറഞ്ഞു വരുന്നു അസിലി തന്നെ ലഹരിമാക്കി കഴിഞ്ഞാൽ പിന്നെ അതാപ് വേണ്ട ആവശ്യം വരുന്നില്ല ഇയാൾക്ക് അത് എതിരേറ്റ് വരുന്നു എന്നാ പിന്നെന്താക്കൂടെ ആകെപ്പാടെ രണ്ട് വഴിക്ക് പോയാലും കൊടുക്കാം അനുപ്പിക്കുക പോലെ അല്ലെന്നാദിമ ഇത്തല അല ഖിലാഫും ബൈന അഹിലുൽ ഇറാഖി വാഹിദി ഷാമി ഫിൽ ഖൽഇ ബിൽ ജവാസി വൽ മൻഇ നേരത്തെ സമാഹിനാണ് അഹിലുൽ ഇറാഖും അഹിലുൽ ഹിജാറും നമ്മൾ തർക്കം അത് തസ്ലീമിനെ മുങ്ങിച്ചു ആ തസ്ലീമിൽ കൂടി ഇങ്ങനെ പോകുന്ന അവസരത്തിൽ ഹൽഉൽ ലിബാസ് ഉണ്ടല്ലോ ഈ ഹൽഉൽ ലിബാസ് ജായിസാണോ അല്ലയോന്ന് ആർക്ക് ഖിലാഫുണ്ട് അഹിലുൽ ഇറാഖിനും അഹുൽ ഷാമിന്റെ ഖിലാഫുണ്ട് എന്ന് മുത്തന്നിക്ക് കണ്ടെത്തി ആ പുതിയൊരു ഖിലാഫ് ആരംഭിക്കുന്ന വെക്കേണ്ടി വരും അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടുത്തേക്ക് വെക്കുമ്പോഴാണ് നമ്മൾ ഹൽഹിലേക്ക് തന്നെ പോയി പോകണം അതാ ولعل الناظم اطلع على خلاف بين اهل العراق واهل الشام ഇടയിൽ ഒരു ഖിലാഫ് കണ്ടെത്തിച്ചു എന്നിൽ ഫിൽ ഖൽഇ ബിൽ ജമാഅത്ത് കൊണ്ട് മറ്റു കൊണ്ടു ഇതിൽ നിന്ന് ഏതാമായിട്ടുള്ളത് എന്ന് പറയാം وجنح الشيخ الزروق رضي الله عنه المنع خلع വേണ്ടാന്ന് പറയും ഹാല് മാറിയിട്ട് മകളുമായാലും ഒരിക്കൽ മുസാദാന്റെ കൽഅ വേണ്ടാന്ന് നേരത്തെ പറഞ്ഞത് അല്ലേ അല്ലെന്ന് അതിന് തക്കല്ലുപ്പുണ്ട് അതാ അല്ലബുൽ മക്രൂഹുൻ ലിമാഫിഹി മിന തക്കല്ലുഫി വൽ മുആാനദീന ഇതിന്റെ മനസ്സിലില്ല എന്നാലും ഇത് തക്കല്ലുഫ് വന്ന് ഇസ്തിബാ ചെയ്യണ്ടേ മതി മതിക്കും തകല്ലുപ്പാണെങ്കിൽ അപ്പൊ മണ്ണിലേക്കാണ് ശേഖർ ദറൂഖ് മുഖ്യന്മാരുടെ പോക്ക് പക്കാല നിരൂപത പറയുന്നു തമ്പീവൻ മൻ ഐ പറയുന്നു ഈ കാലഘട്ടങ്ങളിൽ ജർമ്മ ചെയ്യൽ വാജിബായ ഒരു കാര്യം ഈ ഹിറക്ക് മണ്ണാക്കണം ഹിറക്ക് മണ്ണാക്കൽ എന്ന് പറഞ്ഞാൽ ഹിറത്തിന്റെ കൽഹ മണ്ണാക്കണം ഉദാപനെ പ്രകൽപ്പിക്കണം അവിടെ ഹിറത്തിന്റെ കൽഹ മണ്ണ ചെയ്യണം എന്നിട്ട് അത് വേറെ കൊടുക്കലും അത് മാങ്ങലും അതും മണ്ണാക്കണം ആ അതിന്റെ മേൽ പ്രവേശിക്കല് ഇത് മാങ്ങാനായിട്ട് പ്രവേശിക്കലുണ്ടല്ലോ അതാ ഇതും ഓരി വെച്ച് കൊടുക്കുന്നവരുണ്ടല്ലോ അവരിങ്ങനെ ഒന്നും വേണ്ട എന്തുകൊണ്ട് ലിമ അലേഹിന്നാസുമനെ സിഹത്ത് വലിയ സിഹാത്തിനാലും എഴുത്തിലാരനാരും ജനങ്ങൾ ഇന്നകപ്പെട്ടു സിഹത്ത് നിന്ന് ബഹീൽ തരും അതാ അപ്പൊ ഈ ഊരി കൊടുക്കുന്ന അവസരത്തിൽ മറ്റോനിക്ക് കൊടുക്കാൻ മനസ്സുണ്ടോ ഇല്ലെന്ന് പറയുന്നില്ലല്ലോ അവൻ ശനിയാഴ്ചയാണോ കൊടുക്കുന്നത് നമുക്ക് അതിനു വാങ്ങൽ ശരിയാവില്ലല്ലോ എന്നാണ് ആര് പറഞ്ഞത് അവന്റെ സർവ്വക്കുള്ള എന്ന് പറയും ചാരിയമാരെന്നും ബക്കീലന്മാരെന്നും നമ്മളെ കൂട്ടത്തിൽ കൂടിയും അങ്ങനെ കൊടുക്കാൻ മനസ്സില്ലാത്ത ഷഹീന്തിനോട് കയറിക്കൂടി അതുകൊണ്ട് നെറുക്കെ വന്ന് ശരിയാവില്ല ഇവിടെ നമ്മൾ സൂഫിന്റെ വർത്താന പറയും സൂഫിയിൽ എങ്ങനെ ഉണ്ടായി ഏത്തുരാജത്തെ മനസ്സിന് പോലെ മുഖത് പോലത്തെ രോഗങ്ങൾ ബാധിക്കലാണ് ഇന്ന് ജനങ്ങൾക്കുള്ളത് അതുകൊണ്ട് ചെറുക്ക കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഗുഹരി വെച്ചെടുക്കുമ്പോൾ ഓനിക്കുരയൊക്കെ മനസ്സിലാണ്ട് വരും അന്റെ സാധനം നഷ്ടപ്പെട്ടല്ലോ കൊൽത്തു ഐഷാരിഹി വരട്ടെ മണി നാഹിൽ അഞ്ചവാദു ഷെർക്ക ഓരോ വക്കോണം ജായിദാന്ന് ഓരോരും ബാഹിലുള്ളത് എന്നാ പിന്നെ ജനങ്ങൾക്ക് ബാഹ്യത്തിലുള്ള ആളുണ്ടാവില്ല പോയിട്ട് മനസ്സിലാവില്ലെന്നില്ലേ വലൈസഫി തരീഖി സൂഫിയത്തി സൂഫിയും ഷഹീഹുൻ സൂഫിയന്റെ തരീഖിലല്ല ഷഹീഹായ സൂഫി എന്നുള്ള സൂഫി ഉണ്ടാവൂല അതുകൊണ്ട് അത് ഒഴിവാക്കി അയാളുടെ കെറ്റിലുണ്ട് ഇപ്പം എന്ന് മാത്രമല്ല ഹുമിൻ അക്ബഹിൽ കബി ഈ സുഷ എന്ന് പറഞ്ഞ അക്ബഹൽ കബീഹാദ് അങ്ങനത്തെ ഒരാളെങ്ങനെ സൂപ്പിന്റെ കൂട്ടത്തിൽ കൂടി എന്റെ അയാൾക്ക് മനസ്സില്ലാത്ത സാധനം കൊടുത്തു എന്ന് പറഞ്ഞാല് വമങ്കാന ജഹീഹൻ അങ്ങനെ ജഹീഹായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയോ താല്ലമ സഹായിനെ പഠിക്കട്ടെ ഇവിടുന്ന് ബിഹാറിൽ കൊടുക്കൽ പോവുകയാണ് അവിടെ വെച്ചിട്ട് പഠിപ്പിക്കട്ടെ അത് കൊടുക്കലല്ലേ വേണ്ടത് വേനൽ പഠിക്കട്ടെ അഥവാ അദ്ദേഹം കയറി വന്നെങ്കിൽ ബിഹാനാവിയ ഇതുകൊണ്ടും ഇതല്ലാത്ത പലത് കൊണ്ട് ഇവിടെ കൂട്ടത്തിൽ കൂടി പഠിക്കണം ഇങ്ങനെ ഇനിയെന്താ പറയാൻ പോകുന്നത് ഇതേതാ ജോലി വീണ് കൊടുക്കുകയോ ജോലി വീണ് ചെയ്തെന്ന് വെക്കാം എന്നാണ് അത് എന്ത് ചെയ്യണം അത് തിരിച്ചു കൊടുക്കുക അവരുടെ കാര്യങ്ങൾ വിലയിൽപ്പെട്ട് ചെയ്താൽ തിരിച്ചു കൊടുക്കണോ എല്ലാ വർക്കത്തിന് നർമ്മളി വെക്കണമോ എല്ലാ മുറിച്ച് ഓഹരി വെക്കണമോ എന്താ ചെയ്യേണ്ടതില്ലേ ചെറുക്ക കൊടുക്ക എന്താ ചെയ്യേണ്ടതില്ലേ അത് പറയാം അല്ല ഈ ഊരപ്പെട്ട ചെറുക്ക വസ്ത്രത്തിന് അതുകൊണ്ട് എന്ത് ചെയ്യപ്പെടണം അതിന്റെ അവകാശിയാര് എന്നൊക്കെയാണ് പറയുന്നത് അപ്പാലാണ് وحكم الوارد في الخروق للأنس والخمرات بالطريق وحكموا അവർ ഹാക്കിമാക്കി അൽവാരിദ അവിടത്തേക്ക് കേറി വരുന്ന ഒരാളെ ആദ്യമായിട്ട് കേറി വരുന്ന ഒരാളുണ്ടാവില്ല മജിലിസിലേക്ക് ഓരോട് ചോദിക്കില്ലപ്പ ഈ തുണി ഇങ്ങനെ ഈ മുപ്പറത്തടി ഇങ്ങനെ ഇതെന്താ ചെയ്യേണ്ടത് ആർക്ക് കൊടുക്കണമെന്ന് നിങ്ങൾ വിധി പറഞ്ഞാട്ടേന്ന് അയാളെ ഹാക്കിമാക്കണം അതിന് അലിൽ ഉൻസി ഓർ തീരുമാനം എടുക്കുമ്പോൾ ഒരു ഉസ് വരും ഇവിടെ നിന്ന് ഒരാളെ എത്തുമ്പോൾ എനിക്ക് കിട്ടാൻ മതി അവനിക്ക് കിട്ടാൻ മതി ആരും പറയണ്ട പുറമേ നിന്ന് വരുന്ന ഒരാളെ പിടിച്ചിട്ട് ആക്കി നോക്കിയായി എന്നാ ആ ഉസ് നഷ്ടപ്പെടുകയില്ല അതുപോലെ വെൽ കുബർത്ത് തരീഖ് കൊണ്ടുള്ള കുബറത്തും അദ്ദേഹത്തിനുണ്ട് താനും അപ്പോൾ ആക്കി മാക്കേണ്ട ആര്യാവണം ഒരു പണ്ടിനെ എന്ന് വരും ഇല്ലെങ്കിൽ ആ നിയമം വാങ്ങിച്ചുള്ളൂ അദ്ദേഹത്തിന് പാണ്ഡിത്യമുണ്ട് അവരുടെ തീരുമാനം ഇവർക്കെല്ലാം ഒരു അംഗീകാരം വരുന്നുണ്ട് ഷിറക്കിന്റെ വിഷയത്തിൽ ഫുഖറ ഇഖ്തിലാഫായി ഏത് ഷിറക്ക് അല്ലത്തി തുഖ്റഉ ചമാന്റെ മജ്ലിസി വെച്ച് ഊരപ്പെടുന്ന ഖിറഖുണ്ടല്ലോ അതിൽ അതുപോലെ ഇരിക്കുന്ന മജ്ലിസിലും ഹൽ തുറദ്ദു സാഹിബിന് മടക്കി കൊടുക്കണമോ ഔ എല്ലാം മുറിച്ചിട്ട് ഒട്ടുഫറൊക്കെ ബൈനവും ഫുക്കറായിന്റെ ഇടയിൽ വെക്കണമോ ഔ ഔ തുവത്താലില്ല അഹബജ് മിന്നും അല്ല എല്ലാവർക്കും ഓരി വെക്കണ്ട അഹബജ് അവരാക്ക് മാത്രം കൊടുക്കാന്നാണോ ഒന്നുണ്ടല്ല ഒന്നെങ്കിൽ സാഹിബ് തിരിച്ചു കൊടുക്കരുത് എല്ലാം മുറിച്ചത് എല്ലാം കൂടെ ഓരി വെക്കരുത് അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ട ഒരു പ്രത്യേക അഹബജ് അവരാ കൊടുത്തേക്കാം ഇന്നാ കൊടുക്കാം എന്താ വേണ്ടത് എന്നാൽ ഹക്കമു അവല വാരിദിനരേഹിം അവർ മേലിൽ വാരിദായി വരുന്ന ആദ്യ താണാരാണോ അദ്ദേഹത്തിന് ഹാക്കിമാക്കണം അയാൾ തീരുമാനിക്കട്ടെ വന്നോടുക്കോവാ അസീസിലൊക്കെവാ ഇങ്ങനെ തീരുമാനം വേണം ഇതെന്താ ചെയ്യേണ്ടത് ഹക്കമബിഹി അയാൾ അവന് വാരിദായ മനുഷ്യൻ എന്താണോ ഹക്കമ ചെയ്യുന്ന ഇഷ്ടം പറയുമോ അതിനെല്ലാവരും ബിംബിക്കുകയാണ് ഇതാ തീരുമാനം അതെന്തിനാ അതാണ് വഹക്കമുൽ വാരീദ ഹോറോക്കി എന്ന് പറഞ്ഞു അതിന് കാരണം പറയണ്ടേ ആ ഹുക്കുമിൽ അവരുടെ ഇരുന്നുണ്ട് ഒരു ഉൻസ് കിട്ടും അല്ലെങ്കിലോ ആരോ സ്വാർത്ഥം കൊണ്ട് വിധിച്ചു എന്നുള്ള തോന്നലില്ലാണ്ടായി ഒന്നിനാണ് വിചാരിപ്പിക്കുന്നു എല്ലാവർക്കും നിങ്ങൾ വിധി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും ഒരു സന്തോഷമായില്ലത് ഒരാളെ കൽബിലും ഒരു തകയിറില്ലാത്ത രീതിയിലായി വക്കീല വളരെ കീലുണ്ട് യുഹക്കിമൂന മങ്കാന അരൽ കുമറത്തിൽ തരീഖിൽ കൗമി കൗമിന്റെ തരീഖ് കൊണ്ട് ഏറ്റവും അറിയുന്ന ഒരാളെയാണ് അവിടെ ഹാക്കിമാക്കേണ്ടതെന്ന് കീലയും രണ്ടും കൂടെ ഒത്തുപോയി ചെയ്യാം അവലി വാറിത് അയാളായ മതിയല്ലോ വഹാദ ഈ പുറമേ നിന്ന് കടന്നു വരുന്ന അവല് വാരിദിനെ ഹാക്കിമാക്കണം എന്ന് പറഞ്ഞ എപ്പോഴാണ് മാലം നെഹദുർ ഷെയ്ഖ് അവിടെ ഹാജരില്ലെങ്കിലാണ് ഷെയ്ഖ് ഉണ്ടെങ്കിൽ പിന്നെ അന്തിമ തീരുമാനം മൂപ്പർക്ക് വമ്മ ഇൻഹമറ പൽഹുക്കുമുലഹോ അല്ല ഇനി വൈദാ ഹൊലിഅത്ത് അലൽ കവ്വാലി ഫഹിയലഹോ വൈദാ ഹൊലിഅത്ത് ആ ഇത് ഹൽഅ ചെയ്യപ്പെട്ടു ചതത്തിന് ഒരാളെന്താക്കി ഹൽഅ ചെയ്ത് ആർക്ക് അലൽ കവ്വാൽ കവ്വാൽ ആരാണ് പാട്ട് അയാൾക്ക് വമിൻഹുന യുലക്കബുൽ കവ്വാല മിന്നതില് ഹരിതിഹിൽ ജാല എന്ന് പറഞ്ഞില്ലേ ഓർമ്മില്ല എത്രാമത്തെ പേജിലാണ് കവ്വാൽ എന്നുള്ള പാട്ട് പാടുന്നത് ഇതാ وحيث كلت نجب الأبدان قال اهدها يا هادي الأبعان فمن هنا يلقب القوالا അപ്പൊ ഒരാൾ എന്താ വെച്ചാൽ വസ്ത്രം ഒരിച്ച് പാട്ട് പാടിയാൽ കൊടുത്ത് പണ്ടൊരു പച്ചത്താലം ഒന്ന് ഓർമ്മയുണ്ട് നമുക്ക് അവിടുന്ന് പ്രസംഗിച്ച പാടെ മുനാക്കാക്കി മുന്നിട്ട് കഴിച്ചിട്ടാണ് ആ എന്നാലായിക്കാന്ന് നല്ലൊരു വാക്ക് പറഞ്ഞിരിക്കുന്നത് അയാൾക്ക് എന്തൊരു ഒരു വിഷപ്പെട്ട അയാൾ ധരിക്കത്തിന്റെ ആൾ വരാന്ന് ആക്കിയതാണ് പാഞ്ഞു വന്നിട്ട് പച്ച മുനാക്കാക്കിരിക്കട്ടെ കണ്ടു ആ ആവേശത്തിരിക്കും അപ്പൊ പഹിയ ലഹു അത് കിട്ടിയാക്കി തന്നെയാണ് ഞാൻ പാചകം തരൂല അത് കണ്ടും തരൂല ആ കവ്വാലാണ് ഒക്കുന്നത് എന്താ ഈ പറഞ്ഞിട്ടുണ്ട് ഒരു കത്തീൽ ഒരാൾ കൊന്നാലി ആ കത്തീലിന് വെക്കുന്നുള്ള ഉയർക്കാവുന്ന ആയുധങ്ങളും പടയെങ്കിലുണ്ടല്ലോ അത് ആ കാത്തിന്റെ ഹക്കാണ് അപ്പൊ ഇതുവരെ പാട്ട് പാടിയിട്ടോ പ്രസംഗിച്ചിട്ടോ ഒരു സാധനം കിട്ടിയാൽ അയാൾ തന്നെയാണ് നിരുവല്ല അയാളെ ഉത്തരവാദിത്വം അത് വേറെ അത് അയാളൊക്കെ അയാൾ ഇഷ്ടം നമുക്ക് ആ കൃത്യ സാധനം ആരെന്നെങ്കിലും പറയുന്നു അയിപ്പോ കൊടുക്കാല അത് പാട്ടന്നെ വേണമെന്നില്ലല്ലോ വക്കീല ഇൻകാനമിൻ ജുംലത്തിൽ അദ്ദേഹം ഫുക്കറായിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ അവർ ആ ഫക്കറായിൽപ്പെട്ട ഒരാളെ ഒരാളെ മാതിരിയാണ് അതിന് കവ്വാലി കവ്വാലി ചെമ്പ് പുറത്തുനിന്ന് വന്നാളും ആകാല്ല ഫുക്കറായിൽപ്പെട്ട ഒരാളാണെങ്കിൽ അയാള് ഫുക്കറായിൽപ്പെട്ട ഒരാളാക്കി കണക്കാക്കുന്നുണ്ട് പാട് പാട്ടിന്റെ കാരണത്തിൽ എന്തില്ല പ്രത്യേകിച്ച് മെജോറിറ്റി ഇല്ല എന്നാണ് ഒരു ലീല ഇനി വൈകാന മൊഹിബം ഫക്കത്ത് അയാള് മൊഹിബ മാത്രമാണ് നോക്കാം വയ്യലഹു അത് അയാൾക്ക് തന്നെ അപ്പൊ പുറത്തുനിന്ന് വന്നൊരു മൊഹിബ എന്ന സാധനം അയാൾക്ക് തന്നെ കവ്വാലിൽ ഫുക്കറായിൽപ്പെട്ട് ജില്ലയിൽപ്പെട്ട ഒരാൾ തന്നെയാണെങ്കിലോ എല്ലാവർക്കും ഓഹരിപ്പെട്ട ബുക്കപ്പെടേണ്ടതാണ് എന്നാണ് വക്കീല വൈകാനബി ഉജുറത്തിൻ അയാളെ ആ പാടുണ്ടല്ലോ അത് ഉജുറത്തിന്റെ പകരമാണെങ്കിൽ ഫലാശൈ അലഹു ഈ അവകാശം കിട്ടുന്നതുമല്ല പൈസ കിട്ടുന്നുണ്ടല്ലോ പിന്നെ സാരി കിട്ടണം കിട്ടില്ല അത് തീർന്നു ثم ذكر ما يسقط بنفسه من غير أن يخلعه صاحبه സാഹിബ് ഊരാത്ത വിധത്തിൽ സ്വന്തം നെഫ്സ് കൊണ്ട് വീണൊരു മൂന്നാം കിസ്മുണ്ട് അത് പറഞ്ഞിട്ടില്ല അത് പറയുന്നു ഫക്കാല വസ്തുക്കത്തു മർദു തീർന്നു ബാബയെ തീർന്നു വസ്തുക്കത്തു സ്വയം വീണത് മർദൂദുൻ അത് മടക്കി കൊടുക്കണം അത് ആരുടെ മിൽക്കാവൂല അത് ഖിലാഫേ ഇല്ല വഖദുറു ഹാദ ഈ പറഞ്ഞിടത്തോളം കാഫിൻ ഫിസ്തമാ സമാന്റെ വിഷയത്തിൽ മതിയാക്കിയിരിക്കുന്നു ഇത് പുതിയ വിഷയം അതാ മുസ്തഫർ തുടങ്ങും അത് പിന്നെ പോരാത്ത എന്താ ശാരിയെ കുറച്ച് കൂട്ടുന്നുണ്ട് ചില അല്ല അത് ചിലത് ഇവിടെ നമ്മളെ നാട്ടിനോട് പോയി നോക്കുന്നില്ല നോക്കാം قلت الثقة بالكسر بمعنى المسقوط يعني ما سقط من غير اختيار صاحبه സാഹിബിന്റെ എഖ്തിയാർ ഇല്ലാതെ കണ്ട് സ്വയം വീണുന്നുണ്ടല്ലോ അത് മറുദോതുൻ നദി അദ്ദേഹത്തിന് തന്നെ തിരിച്ചേൽപ്പിക്കേണ്ടതാണ് വലൗക്കാനമിൻ വലബത്തിഹാലിൻ വവജിദിൻ അത് ഹാലിന്റെയോ വജുദിന്റെയോ വലബത്ത് കൊണ്ടായാലും ശരി സ്വയംപെടുന്നത് അയാൾ ഊരിക്കൊടുക്കുന്നതിനാണ് ശുദ്ധിസാധി എന്ന് പറഞ്ഞു സ്വയം പോലത് ആരെങ്കിലും മിനുക്കാവില്ല ഇതിൽ ഹൽഉൽ മുത്തഖദ്ദിമുൻ മുമ്പ് പറഞ്ഞത് ഹൽ അല്ലാം ഏതാ ഇന്നമാവ് മാറ്റാണ് സാഹിബി സാഹിബിന്റെ ഇഖ്തിയാർ പ്രകാരമുള്ളതിനാണ് മുമ്പ് പറഞ്ഞ സംസാരങ്ങളൊക്കെ അത് വടിത് കൊണ്ട് പറഹായിട്ടോ അല്ലെങ്കിൽ ആര് കൊണ്ടോ അല്ലെങ്കിൽ ശുക്രായിക്കൊണ്ടോ ലാ വീണതിനെ പറ്റിയല്ല മുമ്പ് പറഞ്ഞൊന്നും ഫലായഹല്ലു അഹ്ദുഹു അത് സ്വീകരിക്കല് എടുക്കല് ഹലാലല്ല ഇത് കാരണം ഹദീസ് ഒരു മുസ്ലിമായ ഒരു മനുഷ്യന്റെ മാല് ബറാൻ എടുക്കൽ തീപൻ നഷ്ടോടു കൂടിയല്ലാതെ ഹലാലാകൂല എന്ന് ഹദീസുണ്ട് അദ്ദേഹത്തിന്റെ ഫീലൊന്നുകൂടി ഇല്ലല്ല തീർന്നു തസമീമുൻ എന്ന് മത്തിന് പറഞ്ഞതിന് പുറമേ ഒരു പൂർത്തീകരണം എന്ന് പറയുന്നു ഊരിക്കൊടുത്തേ എന്താ ഇഷാറത്താക്കി എന്നാ ബാന അലേഹി ബാന അങ്ങ് മാ അലേഹി അവന്റെ മേലിലുള്ളതെല്ലാം ബായിനാവുന്നതാണ് അവനക്ക് ഇഷാറത്ത് കാരണത്താൽ പല എസ്റ്റിയാർ കൊടുക്കൊടുക്കും കൊടുത്ത സ്ഥാനത്ത് തന്നെയാവും കൊടുത്തതിന് ഇഷാറത്താക്കലുണ്ടല്ലോ ഇനി ഒരു മസാല രണ്ടാമത്തെ മസാലയാണ് കുറച്ച് ഒരിത് ശുഭ ഒമൻ ദഹല താപക്ക താപക്ക എന്ന് പറഞ്ഞാൽ അൽക്ക ആ സദസ്സിലേക്ക് സദസ്സിലേക്ക് ഈ ഫുറജീയത്തിൻ കയറി മുസവർറത്തിൻ ചുരുട്ടപ്പെടാത്ത ഫുറജീയത്തുമായിട്ടും വലിയ കോട്ട് ഫുറജീയത്തും തന്നെ മുമ്പ് കഴിച്ചിട്ട് ഇതിനെ കോട്ട് ചുരുട്ടപ്പെട്ടിട്ടൊന്നുമില്ല എന്ന ബാനത്ത് അൻഹൂൻ ആ ഫുറജീയത്തുണ്ടല്ലോ അത് ഓനത്തിട്ട് ബായിനാകും എന്നാണ് രണ്ടാമത്തെ അവസ്ഥ പറയുന്നത് യാനി എന്താണ് ഈ തഫ്രീത്തിഹി വാദിമി ഹസ്മിഹി ഓനിക്ക് അതിൽ എന്തുണ്ട് ഒരു തഫ്രീത്ത് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഓ ചുരുക്കി വെച്ചിട്ട് എന്താക്കണം ഓന്റെ ഭാഗത്ത് വെക്കണ്ട ഇതുണ്ടോ ഓനെ പബ്ലിക് ആയിട്ട് കൊണ്ടുവന്നിട്ട് കിട്ടണം ചുരുത്തിക്ക് തേക്കാക്കിയിട്ട് ചുരുത്തി വെച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോകാനും നോക്കാലോ അതുകൊണ്ട് അത് വായിനാകും അമ്പത്തി മുസ്ലിഫിന് പറയാനുണ്ട് വമൻ ഖല അമ അപ്പം മസാല ഉണ്ടായേ മൂന്ന് വമൻ ഖല മാല റസിഹി തലയിലുള്ള ഒന്നിനെന്താക്കി ഹൽ ഏത് എന്നാ ബാന അഞ്ചു പുല്ലുമാലേഹി അവന്റെ മേലിലുള്ള എല്ലാം ബായിനാവുന്ന അവർ എന്തുകൊണ്ട് തലയോട് താപിയാണോ ബാക്കിയല്ല പൈന്നൽ ഖേദ താപിയത്തുള്ളി താജിന്ന താജ് തലയിലുള്ളല്ലേ അതിലൂടെ താപിയാകും മറ്റൊന്ന് അപ്പോ ആദ്യത്തെ മസാലയിൽ നമുക്ക് വലിയൊരു പ്രശ്നമില്ല രണ്ടിനും മൂന്നിലും ചെറിയൊരു തർക്കമുണ്ട് അതാ പറയുന്നത് കൊൽത്തു വലഅല്ലഹാദ ഹൈദ ജറാബിഹി ഉറുഫുൻ ഔ അമലിൻ ഉറുഫോ അമലോ അങ്ങനെ നടന്ന സ്ഥലത്തേക്കാണ് വെക്കണം വൈല്ല അങ്ങനെ വെക്കാത്ത കാലത്തോളം ഫല്ലാഹിൻ എത്തിസാസോ ബിമാ ഫല അവൻ ഊരി കൊണ്ട് കൊടുത്തത് കൊണ്ട് മാത്രം മുക്തസാണ് ലാഹിലുണ്ട് ഓ ചുരുത്തി വെച്ചില്ല എന്ന് കാരണം പറഞ്ഞിട്ടുണ്ടോ എന്റെ നിന്ന് തൊപ്പിയെടുത്ത വകയിൽ തൊപ്പിയുണ്ടോ കുപ്പായി എന്ന് വിചാരിക്കാൻ എങ്ങനെയാ അങ്ങനെ ഉറപ്പുണ്ടെങ്കിലാണ് അങ്ങനെ കൊടുക്കലാ പതിവെങ്കിൽ അല്ലെങ്കിൽ ആ അതെ അതെ തീമിനഫ്സിന്റെ പ്രശ്നം ആ തീമിനഫ്സോട് ആയിക്കണം ഹസുമെന്ന് പറഞ്ഞ മനക്കരുത്തി ഹസ്മ ഹസുമെന്ന് പറഞ്ഞ ഒരു ഇതില്ലല്ലോ മനസ്സിന്റെ ഹിമ്മത്ത് പോലത്തെ ഒരു സാധനം തന്നെ നിഷിദ്ധത്തിൽ ഹസ്മി ഇസ്ലാമി സദ്യത്തിൽ ശബ്ദത്തിൽ എന്ന് പറഞ്ഞു അസുമം തന്നെ ചെയ്യാൻ ഭാവിയിലേക്കുള്ള തീരുമാനത്തിന് അസുമ അതിനകത്തിന് ഇത് മനസ്സിലെ മനസ്സിന്റെ ഒരു കട്ടിയതാ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ആ മനോധൈര്യം ആത്മധൈര്യം എന്ന് അപ്പോൾ ഈ മസാലയിൽ ഷാരി സംബന്ധിച്ചിട്ടില്ല സജീവി കുറഞ്ഞില്ലേ ലാഹിർ ശിജാബുലാവിനാണ് സുമ്മ കാല തജീബി പറഞ്ഞു നോക്കാം വമർ റക്കത്ത വയതുഹോ തഹത്തഹോ ബാനത്ത അൻഹു ഷിറക്കുഹോ ഒരാൾ റക്കത്ത് ചെയ്ത് ഓന്റെ കയ്യാളുണ്ട് തഹത്തിൽ തന്നെ ഉണ്ട് അതിനാ തഹത്തിൽ നോക്കുന്നു എന്നാ ഷിറക്ക് ബായിനായി വമൻ നസുറ ഫി സൗദിഹി വസ്ത്രത്തിൽ ഒരാള് തടഞ്ഞു വീടും അല്ലെങ്കിൽ ദാസഹു എന്ന് പറഞ്ഞാൽ അലോളി ചവിട്ടി അത് വത്യാലേഹി വിരജിലേഹി ആ അസഫ അബിഹി സിറാജ അല്ലെങ്കിൽ അതുകൊണ്ട് വളക്ക് കിടത്തി ആ ആദാബിഹി അഹദൻ അല്ലെങ്കിൽ ആരെങ്കിലും എന്താക്കി അതുകൊണ്ട് ബുദ്ധിമുട്ടാക്കി ഒരാളെ പിടിച്ചടിക്കുക എന്നത് ചെയ്തു അവ ശബ്ബാധാരിക്കാന്ന ശബ്ബാധാരിക്കാൻ തന്നെ അനിപ്പുറം മുഷബ്ബഹ് വേണ്ട ആ ശിവഹധാരിക്കാന്ന് ഇവൻ ഇതുപോലെ തന്നെ കാര്യം ചെയ്തു എന്നാൽ ബാന അന്യത്വം ആ വസ്ത്രം അവനെ തൊട്ട് ബായിനാവും എന്നാ പറയുന്നു ഒരാൾ അടിക്കാനോ തിരികെത്താനോ ഉപയോഗിച്ചാൽ വക്കതാരിക്കൽ നിശാറത്ത് ബിൽ കുമ്മി കുമ്മ കൊണ്ടുള്ള നിശാറത്തും അപ്രകാരം തന്നെ അപ്പൊ ഇതൊന്നും ഇങ്ങോട്ട് നടപ്പില്ലാത്ത മസാലകളാണ് കമ്മാകുമ്പോൾ അരബിന്റെ വേനാക്ക് വരുവല്ല കം അതെ കമ്മ് അരബിന്റെ വേനാക്കല്ലേ വരിക കുമ്മല്ലേ കുമ്മ് കുപ്പായ കഴിഞ്ഞാൽ فإن الفقير محفوظ والثقة باين عنه فيبين عنه ثوبه بأقل شيء ഫക്കീർ മഹഫൂള ഭവന്റെ വെക്കുന്ന വീണൊന്നിട്ട് അതിലെന്തായി ബായിനായി പോകും അപ്പോൾ അകല്ല് ശൈ കൊണ്ട് ബായിനാവേണ്ടതാണെന്ന് പറയാൻ പോകും ഖിലാഫിൽ മുഹബിൻ അങ്ങനെയല്ല മുഹബിനേക്കാൾ വ്യത്യാസമുണ്ട് ഇഖ്തിയാർ പ്രകാരമല്ലാതെ അത് ബായിനാവുന്നതല്ലാതെ മൊഹബിന്റെ നോക്കുമ്പോൾ അങ്ങനെയാണ് ഫക്കീർ നോക്കുമ്പോൾ തന്നെ മാറിപ്പോയി ഇനി والأيات الفاحش في السماء يطالب صاحبه فإن انفصل وإلا استغفر ഇയാത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുന്നത് അതിന് صوت الفتيان النذقين إذا تطايحوا أو كلمة ينادى بها على عند السكر بالغلبة സെക്യൂറിറ്റി പിന്നെ കലപത്തുണ്ടാകുന്ന ഈ അട്ടഹാസെടുന്ന ആളുണ്ടാവുമല്ലോ അയ്യാ വായിച്ച അയ്യാത്താണ് എന്താക്കണം അയാളെ ചോദ്യം ചെയ്യപ്പെടണം നിങ്ങൾ എന്താണ് ചെയ്തു അത് ഇതിനോട് അതുബന്ധമായ ഒരു മസാല പറഞ്ഞത് ആ അട്ടഹാസം വെച്ച് കൂക്കുമൊളിയാക്കുമ്പോ ചോദ്യം ചെയ്യണം അയാൾ അതിന്റെ മുമ്പത്തിലായി എന്നാ പിന്നെ പ്രശ്നമില്ല വലിയ എസ്തഫറ അല്ലെങ്കിൽ ഇസ്തഫാർ ചെല്ലണമെന്ന് ഓരോ അക്കാമ്പിൾ ഇങ്ങനെ പറഞ്ഞു പോയിരുന്നു ഇനി വക്കതാനിക്കൽ വക്കുഫുൽ കസീറു ഫി താബിഖി പറഞ്ഞു പറഞ്ഞിട്ട് ഹൽക്കത്ത് മാലം തഷ്ഹിൽ ബവാത്തിനും മമാത്തിനും കസീറായ വക്കുഫ് മാലം തഷ്ഹിൽ അബുൽ ബാത്തിനുകള് ചെതുക്ക് കൊണ്ട് സാക്ഷ്യം വഹിക്കാത്ത കാലത്തോളം അപ്രകാരം തന്നെയെന്ന് പറഞ്ഞതെന്ന് അത് ഉപയോഗിച്ച് ഇനി ഇസ്തുഫാറിലൊന്ന് മസാല വൃത്തം കിട്ടാത്ത ഓരോ മസാല മസാലേക്ക് അത് എന്തിനടുത്തെന്ന് ചോദിക്കേണ്ടി വരുന്ന അതിന്റെ സാഹിബിനോട് മുത്താലിമാണെന്നല്ലേ അറിയുന്നു അല്ലേ കഥാലിക്കയിലെ അർത്ഥഭാഗം അതാ വേണ്ടത് വലായുദാഹിമ മഹത്തരിമുൻ മുഹത്തറമൻ ഈ താപത്തെ അത് വേറെ അല്ല ഒരു സദസ്സിൽ വന്നു കഴിഞ്ഞാൽ ഒരു മഹത്തറമുണ്ട് വേറെ ഒരു മഹത്തരമായ വ്യക്തിയുണ്ട് മറ്റൊരു മഹത്തരമായ വ്യക്തിയുണ്ട് ഒരു മഹത്തരം അത്ര മഹത്തരം എന്താക്കാൻ പാടില്ല തെക്കും തിരക്കും കൂട്ടാൻ പാടില്ല എല്ലാവരും ആവശ്യപ്പെടണം എല്ലാവർക്കും തുല്യാവകാശയിലുണ്ടായിരുന്നു വലായതുഹോല് താപക ഗൈറു ഫക്കീർ താപക്കിന് ഫക്കീറല്ലാത്ത ആള് കയറാൻ പാടില്ലാണ് പുറമേ ഒരാൾ കയറിയാല് അവിടെ വേഗം പിടിച്ചു വെക്കും ഇയാന്നുപോലെ ആതിരി മഷറബൽ കൗം ഈ ഗൈറു ഫക്കീറായ ആള് കൗമിന്റെ മഷറബ് അറിയില്ല അപ്പൊ ചിലരെ കൊണ്ട് ഫിക്കിനുണ്ടാ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ ഇവിടെ وأمروا فيه بغلق الباب وإنما ذاك അർഹതയില്ലാത്ത ആള് കയറാതിരിക്കാൻ വേണ്ടി ഞാൻ വഴിവിളക്കാൻ പറഞ്ഞത് അതിനോടെയും പറയുന്നു ആ കുട്ടിനെ പിടിച്ചു പുറത്താക്കി അപ്പൊ ഹാബിസുഹൽ എന്താണ് അയാളെ കുറിച്ച് തെരഞ്ഞു നോക്കണം കയറാൻ പാടില്ലെന്ന് പറഞ്ഞു പുറത്തേക്ക് ഇൻ ഹലബാലേഹി വാരിദ് ഈ കേറി വരുന്ന ആള് ഖാദിബായെങ്കിലേ പിടിച്ചു നോക്കണ്ടുള്ളൂ അയാൾ അനുസരിക്കുന്ന ആളാണെങ്കിൽ പിന്നെ അയാൾ തടഞ്ഞു നോക്കാൻ കഴിയില്ല തട്ടിക്കേറുകയാണെങ്കിൽ പിടിച്ചോക്കേണ്ടി വരുന്നുള്ളൂ റൂപ്പ് നമുക്കിപ്പോ അല്ല കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തീർന്നു പോയി പുറത്തുണ്ടായി ചൂടായി ഞങ്ങള് വീക്കറെല്ലാം വേണ്ടി വന്നല്ലേ നിങ്ങളൊരു വിവരം പണിയെടുക്കണം അതായത് മൊഹിബാണെങ്കിൽ ആ കലങ്കോലപ്പെടുത്തി പിടിച്ച് പുറത്താക്കാൻ ഏറ്റവും പറഞ്ഞല്ലോ ഭക്ഷണാക്കിയ ആറങ്ങോട്ട് ഇനിമൻ ലഹു സിതുക്കും വസ്തിമാറും സിതുക്കും ഇസ്തിമാവുള്ള ആൾക്ക് ഇസമാന്റെ അത് ഇത്രയേ വേണ്ടുള്ളൂ ഇനിയിപ്പുറം വേണ്ട وبالله التوفيق والنبي لا سواء الطريق ثم أشار إلى الحكم السابي من أحكام الترجمة تسعة ഒമ്പത് അഹക്കാം പറയുന്നതിൽ എത്ര കഴിഞ്ഞു ആറെണ്ണം കഴിഞ്ഞു ഇനി ഏഴാമത്തത് ഫക്കാല السابع في حكم السفر والقدوم على المشايخ ഇതേ വായിച്ചുവിടാമെന്നേ ഉള്ളൂ ഉം. السابع في حكم السفر والقرون والمشايخ ആ. ولما ഏ- ഏലം ഏലം അന്നൽ സഫരി ആദാബൻ സഫറിന് കുറെ ആദാബുണ്ട് യാത്ര പോകുമ്പോൾ അത് നമുക്ക് ഒന്ന് ഒന്നിച്ച് നന്നാക്കാം അതിങ്ങനെ വച്ചുകൊണ്ടിരിക്കുമ്പോ മുത്താല വരുമ്പോൾ നോക്കിപ്പോയാൽ പൂത്തലബ് കബല ഷുറോയ്ക്ക് സഫർ ആരംഭിക്കുന്നതിന് മുമ്പ് ചില ആദാബ് തടപ്പെടും വാതാപൻ ഹാളെ ഷുറോയിന്റെ നേരത്ത് ചില ആദാബുണ്ട് ആദാബും ബാധകവും ഉണ്ട് സഫർ കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് കബല ഷുറോയിന്റെ മുമ്പായിട്ടുള്ള ആതാപ് എന്തൊക്കെയാ പമ്മിന്റെ ഇസ്തിഹാറ ഇസ്തിഹാറ എല്ലാത്തിനും വേണമല്ല മുന്നോട്ട് നേര് വേണം യാത്ര പോകുന്നതിന് വേണം അതിന് വേണം ഇതിന് വേണമെങ്കിൽ എല്ലാത്തിനും ഇസ്തിഹാറത്ത് വേണം ലിഖൗലിഹി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട് മാ കാമ മനിസ്തഹാറ വലാ നദിവ മനിസ്തഷാറ ഇസ്തിഹാറത്ത് നടത്തിയാൽ ഹായ്ഭാകലുമില്ല മുഷാവറ നടത്തി കാര്യം ചെയ്താൽ കേലിക്കൊണ്ടിയും വരൂല അറിവാക്കന്മാരുടെ മുഷാവറ നടത്തണം സ്വന്തം എല്ലാം ഞാൻ തന്നെ എല്ലാം എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ല എന്നാ നല്ല അഭിപ്രായങ്ങൾ അതിൽ പുറ- പ്രകടമാകും നിങ്ങൾക്ക് നമുക്ക് മുഷാവറ روى البخاري ബുഖാരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തു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 കഴിവ് നൽകണോ ആ കണക്കാക്കല് പണ്ടേ കഴിഞ്ഞില്ലേ കുതിർത്ത് നൽകല് വേറെ കണക്കാക്കല് വേറെ അല്ലേ കതിർ പണ്ടേ കഴിയുമായിട്ട് അതിന് കഴിഞ്ഞില്ലേ ഇറാദത്തിന് എന്തില്ല സഞ്ചീതിയും ആദിത താലൂക്കില്ല എന്നും സലൂഹിയും കദീമും പിന്നെന്തല്ലോ തഞ്ചീതിയും കദീമായ താലുക്കേയുള്ളൂ ഇറാദത്തിന് കലാമിന്റെ കാര്യത്തിലുണ്ട് സഞ്ജീതിയും കദീമ മറ്റേ സലൂഹിയും കദീമ രണ്ടുമുണ്ട് പിന്നെ തഞ്ചീസിയും കദീമുണ്ട് സഞ്ജീതിയും ആദിത്തുണ്ടോ ഇല്ലെന്ന് ഖിലാഫുണ്ട് കലാമിനെ പറ്റി ഇറാദത്തിനെ പറ്റിയൊന്നുമില്ല തഞ്ചീതിയും ഹാദിത്തില്ല അങ്ങനെയാണ് വരുമ്പോഴല്ലേ കണക്കാക്കിയിട്ടാന്ന് പറയുന്നത് കുതിരത്ത് നൽകൽ എന്നുള്ള അസ്മ എന്താണ് അഫ്ആലിൽപ്പെട്ടത് അഫ്ആലിൻ എന്താണ് സിഫാത്ത് ഹാദിത്താണെന്ന് ഇഹയായി മാത്തത്ത് അത് ജോർജിലുണ്ട് ഇനി രണ്ടാമത്തെ അതവ് അൽ മുഷാറ നടത്തലാകുന്നു ഒരു മഷ്വറ എന്ന് പറയുന്നില്ലേ അപ്പോൾ ഇൻകാനലഹു ഷെയ്ഖുൻ ഓൻക്ക് ഷെയ്ഖുണ്ടെങ്കിൽ ഷെയ്ഖുമായി മുഷാവ നടത്തട്ടെ ഇല്ലാതെ കണ്ട് സഫർ പോകാൻ പാടില്ല വൈല്ലം ഞക്കുല്ലഹു ഷെയ്ഖുൻ ഷെയ്ഖ് ഇല്ലാത്ത ആളാണെങ്കിൽ എന്ത് വേണം നല്ല ആമിരിയങ്ങളായ ആ സലാഹ് കൊണ്ട് മഷഹൂറായ ഒരാളെ സമീപിച്ചിട്ട് മുഷാവർ നടത്തുക അത് മഹാന്മാരെ കാണാൻ പോക്കുണ്ടല്ലോ അപ്പൊ കഥാലിക്കൽ വാലിത് ഇതുപോലെ മാതാപിതാക്കന്മാർ മുഷാവർ നടത്താം അപ്പൊ രണ്ടെണ്ണം പോയി വമിന്ന മൂന്നാമത്തെ അതവ് അന്നീയത്ത് സാലിഹ നല്ല സാലിഹായ നീയത്ത് വേണം അല്ലെങ്കിലോ ഈ യാത്രന്റെ അധ്വാനം ഈ പോക്കും ഈ പൈസ ചെലവും ഇതെല്ലാം നഷ്ടക്കച്ചവടായി മാറും നല്ല നീയത്ത് വേണം വെറുതെ കൊണ്ടത് പോകാൻ പാടില്ല പോന്നേനി ഇന്ന ആവശ്യത്തിന് ഞാൻ പോവുകയാണ് സസീവല്ലാനാണ് അല്ല ഇന്ന പൊന്നാനിനി അബ്ദുൾ റബിയാണ് വിയാറത്തിന് പോവുകയാണ് അല്ല ഹജ്ജിന് പോവുകയാണ് അല്ലെങ്കിൽ ഓളാ ശരീഫിലേക്ക് പോവുകയാണ് എന്നുള്ള ആ നീയത്ത് ഉണ്ടാക്കണം യാത്ര അതിൽ നിന്ന് ഞാൻ ഓരോ കഥമിനും കൂടിയിട്ടുണ്ട് ദുഞ്ഞാവിന്റെ കത്തിന് കരുതിക്കൊണ്ട് കഫർ പോകാൻ പാടില്ല ഉല്ലാസം വെറുതെ നേരം കൂട്ടൻ അത് ശരിയല്ല കലാമു അലാഹാദ ഇതിനെ പറ്റിയുള്ള കലാമ് വരും എന്റെ കൗലിൻ നാദിമ പറയുമ്പോൾ വലം മൂന്നാമത്തെ പേജ് നോക്കിയാൽ മതി പിന്നെന്തായിരിക്കും അവരുടെ സഫർ തനസുഹാവൂലെന്ന് പറഞ്ഞു പിന്നെന്തായിരിക്കും ബൽ പിന്നെന്തായിരിക്കും കാനലില്ലാഹി ഫിഹാ നഹ്വഹു അത്തവജുഹ അത്തവജുഹ ലില്ലാഹി ഏതൊക്കെ സഫറിൽ അള്ളാഹിനെ കൊണ്ടുള്ള തവജുഹുണ്ടോ അതായിരിക്കും അവർ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞ് ആ ബൈസിൽ അതിന്റെ വിശദീകരണം വരുന്നുണ്ട് എന്ന് പറഞ്ഞു പിന്നെ നീയാത്തിനെന്താക്കണം എന്താക്കണം കൊറേ എണ്ണം കൂട്ടിപ്പിടിക്കുക പിടിക്കുക അതിന് ഒരൊറ്റ കാര്യത്തിൽ തന്നെ ഒരുപാട് കിട്ടും മുമ്പ് കഴിഞ്ഞതല്ല പോകുന്ന പോക്കിൽ യാത്രയിലെന്നുണ്ട് ഒരു ഇൽമ പഠിക്കലുണ്ട് ഒരു സാലിഹിനെ കാണലുണ്ട് ഒരു തിലത്തുറഹമുണ്ട് ഒരു രോഗിനെ സന്ദർശിക്കലുണ്ട് അങ്ങനെ പൊതുവലിൽ നിന്ന് ഒഴിഞ്ഞു മാറലുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും ഒരുമിച്ച് ഒറ്റ പോക്കിൽ എല്ലാത്തിനും കൂടിയിട്ടു ഏറത്തിൽ മറിയുന്നതിന്റെ കൂലി പോകുന്ന പോക്കിൽ തന്നെ ആ കൂട്ടത്തിൽ തന്നെ എന്തായാലും സാലിഹിനെ കാണലേ മതിയിൽ നമ്മുടെ മനസ്സിൽ കാണേണ്ട ആരെങ്കിലും ഒരാളാണ് അവിടെ ഉണ്ടെങ്കിൽ എടുക്കാൻ വെച്ചാലും മതിയല്ലോ അങ്ങനെ വെക്കാം നമ്മൾ റാത്തീമിന് നമുക്ക് കിട്ടാൻ ജിയാർത്തെടുക്കാന്ന് പറയില്ല അപ്പൊ റാത്തീഫിന്റെ വിക്കലിന്റെ കത്തുമായി ജിയാർത്തിന്റെ കത്തുമായില്ല പിന്നെ എന്നെ കൊണ്ടുള്ള ശല്യം ഒഴിവാക്കരുന്ന് എഴുതിക്കും ഞാനിവിടെ ഉണ്ടാകുമ്പോ കുറേക്കെന്തല്ലോ ഹൈറാത്ത് മുടങ്ങുന്നുണ്ട് ഞാൻ ഇവിടുന്ന് പോയേക്കാന്ന് വെച്ചാ അങ്ങനെ പോവാം അപ്പൊ പോക്കിന് കയ്യിലുണ്ട് വേറെ ആൾക്ക് കയ്യിലിട്ടതായില്ല ആ പോകുന്ന പോക്കിൽ എന്താക്കാം കൊച്ചാക്ക് നല്ല ഭാഗം പറഞ്ഞു കൊടുക്കാം അപ്പൊ ഇൽമിനെ പഠിപ്പിച്ച കൂലിയും കിട്ടും وقد قال الشيخ القطب المسيح رضي الله عنه നമ്മുടെ ശിഷ്യനാണല്ലോ അബുൽ ഹസൻ സാദിനി റബിയ പറഞ്ഞത് എത്രയോ പറഞ്ഞതാ لا تنقل قدميك إلا حيث ترجو ثواب الله അള്ളാഹുവിന്റെ സവാബ് ആഗ്രഹിക്കുന്ന വ്യക്തിയിലേക്കല്ലാതെ ഒരു കാല് നീക്കി വെക്കാൻ പാടില്ല അനഷ്ടമായിപ്പോയി അള്ളാഹുവിന്റെ മഹസ്യത്തിനെ തൊട്ട് രക്ഷപ്പെടും എന്ന് കണ്ട സ്ഥലത്തല്ലാതെ നീ ഇരിക്കാൻ പാടില്ല അള്ളാഹുവിന്റെ ആലിബിൽ താഴത്തിന് വേണ്ടി സഹായം തേടാൻ പറ്റുന്ന ഒരാളെ അല്ലാതെ നീ കൂട്ടാളിയാക്കാൻ പാടില്ല സഹബത്ത് വെട്ടാൻ പാടില്ല എന്നും പറഞ്ഞു അതിന്റെ നെഫ്റ്റിന് വേണ്ടി നീ ഇസ്തിഫാ ചെയ്യാൻ പാടില്ല തെരഞ്ഞുവെക്കലുണ്ടല്ല ഇന്നാളെ എനിക്ക് സുഹൃത്ത് ആക്കി വെക്കാം ഇന്നാളെ സ്വഹമത്തിനാക്കി വെക്കാം ആവശ്യത്തിനൊക്കെ തെരഞ്ഞെടുത്ത് വെക്കല് ഇല്ല അദ്ദേഹം മുഖേന എനിക്ക് യക്കീൻ ഏറുന്ന ഒരാളല്ലാതെ അയാളെ കൂട്ടത്തിൽ കൂടെ എന്ത് വേണം യക്കീൻ ഉണ്ടാകും യക്കീൻ ഏറുന്ന ഒരാളെ മക്കെന്താക്കാൻ പറ്റുള്ളൂ ഇത്തിഫാവ് ചെയ്തിട്ട് എന്റെ സ്വന്തം സുഹൃത്താക്കിയിട്ട് ശൈഖായിച്ചോ അല്ലെങ്കിൽ ആത്മവിശ്രമായിട്ടോ വെക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു മുമ്പ് പറഞ്ഞല്ലോ രാത്ര സഹബൻ ഇല്ലാമൻ ആ മല്ലായുദുല്ലുക്ക് അലല്ലാഹി ഹാരുഹു മല്ലായുദുല്ലുക്ക് ഹാരുഹു വലായുദുല്ലു അലല്ലാഹി മക്കാരുഹു ഹിക്കുമില്ല പക്ഷെ അത്തരക്കാർ ഇവിടെ വളരെ ചുരുക്കമാണല്ലോ ഈ പറഞ്ഞ ഒപ്പക്കുന്ന ആള് വളരെ ഒന്നിച്ചു കൂടിയാൽ എനിക്കെന്നടാ പണിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ യക്കീൻ ഇല്ലാണ്ടാക്കിയത് അയാൾ നല്ല സുഹൃത്തിനും തവക്കില്ലാക്കി നല്ല അസ്ബാബന്റെ ഇതൊക്കെ തകീത് നിൽക്കുന്നുണ്ടാവും മറ്റോ മതിലെന്താ ആകെ തടച്ചി ഉള്ളതിന് താറ മറയ്ക്കാൻ ആ ജയിക്കുന്ന ഈജിപ്ത് ഇന്ന് യക്കീൻ പറഞ്ഞു ഒമിന്ന നാലാമത്തെ അതബന്ധാണെന്നറിയോ സാഹിബി ഒരു നല്ല സാഹിബിനെ കൂട്ടത്തി കൂട്ടണം ഒറ്റക്ക് യാത്ര നല്ല ശരിയല്ല കൂട്ടാളികൾ വഴിക്ക് മുമ്പ് റഫീഖിനെയാണ് തെരഞ്ഞെടുക്കേണ്ടത് അല്ലാ റുഹമ്മദ് എന്ന് പറഞ്ഞു ഒരിടത്തിനും ചാറു നോക്കണമെന്നില്ല വക്കതിന് അലിഹിസ്വലാത്തു വസ്സലാം വിരോധിച്ചിട്ടുണ്ട് അനിസ്തഹു ഒറ്റക്കുള്ള യാത്ര തങ്ങൾ വിരോധിച്ചിട്ടുണ്ട് ഒക്കാല തങ്ങൾ പറഞ്ഞു അറാക്കിബു ഷെയ്ഫാനും ഒരു റാക്കിബായ ഷെയ്ഫാനാം റാക്കിബാനിയ ഷെയ്ഫാനാനിയാകും വസ്സലാത്തതായ റക്ക് ഭാഗം ഒരു ഷെയ്ഫാനിത്ത് പോയിന്നാ ചുറ്റുപാടുകളെന്താക്കാനാണ് ബൈക്ക് നിറയും കിട്ടും നോക്കിയെന്ന് അങ്ങനെ മൂന്നാളെങ്കിലും കിട്ടാതെ ഉണ്ടാവില്ല സ്വന്തമായിട്ട് ഗുണം കഴിയില്ല ഏത് ഏത്തപ്പുറ അതെ അതിനുള്ള മണിക്കങ്ങളെ കൂട്ടിയാൽ മുതക്കത്തിനെല്ലാം കൂട്ടാലോ വലായിസാഫിറും അനി മറ്റൊരറിവ് വലായിസാഫിറും ജിൻസിഹി ജിൻസക്കാത്താളൊപ്പം സഫർ ചെയ്താൽ പറ്റൂല ജിൻസൊക്കെ പറഞ്ഞാല് ഓരോറ്റപ്പോൾ അടിയിലല്ലേ സഫർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് മുഖംമൂടി തുറക്കുന്നത് എന്നാണ് ബൈക്ക് വെച്ചിട്ട് ഓന്റെ ഹാലിങ്ങളും ആ അപ്പൊ ഒത്തുപോകില്ല അല്ലെങ്കിൽ തന്നെ അടിയാൻ വല യസ്ഹബു ഇല്ലാമൻ യസീദു ബിഹി ലാ റബ്ബിഹി റബ്ബിനെ കൊണ്ട് എന്തെങ്കിലും സിയാദത്ത് കിട്ടുന്ന ഒരാളല്ലാണ്ട് സുഹബത്തിന് കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു وفي الحديث أنه صلى الله عليه وسلم ഹദീസിലും ഹീന قالوا തങ്ങളോട് അവർ ചോദിച്ചു മൻ നുജാലിസു യാ റസൂലല്ലാഹ് മൻ നുജാലിസു എന്നല്ല അത് തുജാലിസിക്കുന്നല്ലേ قال തങ്ങൾ പറഞ്ഞു മൻ ذكركم بالله رؤيته وزاد في علمكم منطقه وذكركم بالآخرة عمله എന്ന് പറഞ്ഞിട്ടുണ്ട് തങ്ങൾ എന്താ അള്ളാഹുവിനെ കൊണ്ട് ഓർമ്മിപ്പിക്കണം അദ്ദേഹത്തിന്റെ റുയ്യത്തി കണ്ടാൽ അള്ളാഹു ഇങ്ങനെ ഓർമ്മ വരണം ആ കോലും ചേലും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ പിന്നെ നിങ്ങളെ ഇൽമിൽ അദ്ദേഹത്തിന്റെ സംസാരം വർധനവുണ്ടാക്കി തരണം അപ്പൊ ഇല്ലാത്തത് പഠിപ്പിച്ചു തരുന്ന ആളാകണം പിന്നെ അദ്ദേഹത്തിന്റെ അമലെല്ലാം കണ്ടാൽ ആക്ഷരത്തിനെ കുറിച്ച് നിങ്ങൾ ബോധവാനാക്കണം ഈ വസ്വക്കുന്ന ആളുകളെ നിങ്ങൾ മുജാലസ പാടുള്ളൂ അപ്പം ജുലൂസ് എന്ന് പറഞ്ഞ മുജാലത്ത ഒന്നിച്ചിരിക്കലല്ലേ അതല്ല ഇവിടെ സ്വഹബത്താ ഉദ്ദേശിക്കുന്നത് ഒന്നിച്ചിരുന്നാൻ നിരക്കല്ല നിന്നാൻ നിരക്കല്ല യാത്ര ചെയ്താൻ നിരക്കല്ല ഒന്നാൻ നിരക്കല്ല ജുലൂസ് എന്ന ആ മാന്തണ്ടല്ല പ്രതീക്ഷിക്കുന്നത് അതാ വൽ മുറാദ് ബിൽ മുജാലസത്തി മുത്തലക്കുൽ മുസാഹബാന്ന് വരുന്നുള്ളൂ അതുകൊണ്ട് മുജാരത സാധിക്കാണ് സഫറുകൊണ്ട് വൈരും ഒന്ന് സാധിക്കാണ് അഞ്ചാമത്തെ അതാബ് അഞ്ചാ നാലെന്നല്ലേ ോനി കടങ്ങളൊക്കെ വീട്ടണം മുറദ്ദുൽ വദായി വലിയത്ത് വച്ച സാധനങ്ങളൊക്കെ മടക്കി കൊടുക്കണം അപ്പൊ അതിന് പെറ്റുന്ന ആളെ കൊടുക്കേണ്ട ആളെ കിട്ടിയിട്ടില്ലെങ്കിലോ വിച്ചിട്ട് പോയിട്ടുണ്ട് ബന്ധമാണ് തഹില്ല സഹില്ലാണോ ഹല്ലാണോ ഉള്ളത് എന്താക്കി കൊടുത്തിട്ട് ഹലാലാക്കിയിട്ടില്ല എന്നാൽ അത് ഒളിവിച്ച് കൊടുക്കൽ മുത്താഹത്തിലായിപ്പോയും ചെയ്തു അതിന്റെ ആളുകൾ എന്നെ കൊടുക്കാൻ കഴിയില്ല ഇവനെ തൊട്ട് പകരം വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വക്കീലായ ഒരാളെ എത്തിച്ചു കൊടുക്കണം എന്താ ഇന്നാൾ ഇന്നാക്കി കൊടുക്കണേ എന്ന് തന്നെ എത്തിച്ചു കൊടുക്കണം വൈകാനത്താലേഹി മമാലിമോ കുറെ ദുൽമ ചെയ്യപ്പെട്ട സംഗതി ഉണ്ടെങ്കിൽ തഹല്ലലമില്ല അതേ തൊട്ടെല്ലാം പൊരുത്തപ്പിടിച്ചിട്ട് പോണം മടങ്ങി വരോ ഇല്ലെന്ന് അറിയുന്നില്ലല്ലോ വമിന്ന ആദാബിൽപ്പെട്ടതാണ് ഹമ്മിൽ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ പാത്രം തയ്യാറാക്കണം ഇസ്തേദാദ് ആ ഒരു കിണ്ടി അതിനാകുമ്പോ ഞാൻ ഒരു പ്ലാസ്റ്റിക്കിന്റെ കിണ്ടി വാങ്ങി എത്രേ ആക്കാന്ന് ചിരി അടക്കാൻ കഴിയാത്തത് കുറച്ചാൽ ഇയാൾ ഇങ്ങനെയുണ്ട് ഇങ്ങനത്തെ ഒരു മനുഷ്യനുണ്ട് ലോകത്ത് അപ്പൊ ആരെങ്കിലും പൈപ്പും വെള്ളത്തിന്റെ അടുത്തേക്കും തിരക്കും വന്നാൽ ഞാൻ വായിക്കുകയോ ചെയ്ത ഒരു കാത്തേക്കും ഞാൻ ലേശം വെള്ളയും കുറട്ടെ കിണ്ടിയിട്ട് നമുക്ക് കൊണ്ടേക്കിലും കൊണ്ട് പോകാം ബയ്യത്തുമ്പോ കിണ്ടിയൊക്കെ സാധനം കിണ്ടിയോ നിങ്ങളെ നിങ്ങൾ ചിരിയടക്കി ആടോ എന്ന് നിങ്ങളല്ലേ ഒരു കാലത്ത് ചിരിച്ചു കളിയാക്കി തന്നെ ആരെടുക്കാ പേരുണ്ടി അബുദാബിയിൽ ആര് കണ്ടില്ല പോകുന്ന വഴിക്ക് ചിലപ്പോ വെറും പൈപ്പും വെള്ളം കിട്ടുക ഒരു പൈപ്പിന്റെ കൂടെ ആടെ ആള് കീഴുന്ന നമ്മളെപ്പോ എപ്പോ ഉള്ള കീഴുക അത് തന്നെ കീഴവാടുണ്ടാക്കി നേരത്തെ വെള്ളിനെ തൊട്ടേ നിട്ടിട്ട് കഴിഞ്ഞാൽ നമ്മളെ കാര്യം പൂർത്തിയായി ഒന്ന് രണ്ടാമതിന് അമിതമായ വെള്ളം ചെലവാകുന്നില്ല അതിന് മാത്രമല്ല അങ്ങനെയല്ല നഷ്ടപ്പെടേണ്ട ഇപ്പൊ ബത്തൻ ആ ഒരിക്കൽ ബത്തൻ ഒരു ജലപാത്രം ചെറുപ്പത്തിൽ തോടെ അവർ പറയില്ല എന്റെ ഐത്തവന്നവർ പിന്നെ അതുകൊണ്ടുണ്ടാക്കാനാണ് പ്രത്യേകം കസ്തു കാല സുലമി റവിയെന്ന് പറയുന്നു വയജിബ അലൽ മുസാഫിർ ഇസ്തിഹാബ് കൂസോ തയ്യാറാക്കലി കൂടെ പൊട്ടലി വാജിബാണ് സഹാറത്തിന്റെ വേണ്ടി അതിനകീർത്തുന്ന നല്ല നീയത്തിന്റെ വേണ്ടി വെറുതെ വെച്ചാൽ ആ അടുത്ത് നീയത്തിട്ടില്ല സഹാർത്തിലേക്ക് എത്തണം ഒന്നുണ്ടാക്കാൻ എന്നുള്ളത് ജിക്കുമത്തും ആവൂല അതാണ് നല്ലതെന്നാണ് ഒരു ജിക്കുമത്ത് ഇനാവും മിഞ്ചൽദീൻ തോന്നാനുള്ള പാത്രമാണ് ജിക്കുമത്ത് അന്താ ഉരിയാൻ കാരണം യാത്രയിൽ വീണ് പോയിട്ട് നഷ്ടം വരണ്ട നിങ്ങളുടെ വീണുകൾ പോയില്ല അപ്പൊ പ്ലാസ്റ്റിക് പാത്രമായ വേണ്ടത് ആമൂഹത്തിൽ പറഞ്ഞു ജിക്കുൻ സഹൈറുൻ ചെറിയ തോൽപാത്രം ജിക്കുമത്ത് തുമ്മക്കാല പിന്നെ ആര് പറയുന്നു നേരത്തെ പറഞ്ഞാലും സുലമിയല്ലേ ഞാൻ കേട്ടിട്ടുണ്ട് എപ്പോഴും പറയുന്നു കാന ബാബുൽ മഷായിഷായിരുന്നു ഇതാ താപഹമുൽ മുസാഫിറു മുസാഫിർ മൂപ്പർ മുസാഫത്ത് ചെയ്തായി മൂപ്പറ അടുക്കലി തപ്പക്കഥ അത്തറ ഹംലി ലിക്കുവത്തം കപ്പി ഈ ലിക്കുവത്ത് ചുമന്ന് അടയാളം ഉണ്ടോ നോക്കുമ്പോൾ ഒരു വിരളിൽ അവസാബി വൈം വധതകു ആ അസറിലെത്തിച്ചാൽ ആ അസറ ദിക്കുപത്തി ആ ഹസന കബൂല മൂപ്പർ നല്ലോണം കബൂൽ ചെയ്യും ഭക്ഷണം വൈല്ല ഈ അസറെത്തിച്ചിന് ഇസ്ദറാഹു പിന്നെ അത്ര മൂപ്പർ വില വെക്കൂലാണ് അത്ര തോൽപാത്രത്തിന് ഈ പാത്രെടുക്കുന്നതിന് വലിയ ഫലായിലാണ് ആസറെടുക്കാൻ മാത്രം യാത്ര ഇങ്ങനെ പിടിച്ചു പിടിച്ചിട്ടിങ്ങനെ അത്ര വരാണ്ടിക്കൂലല്ല അത്ര ചെറുതായത് വെള്ളം മാത്രം നോക്കി കെട്ടിവിടെ ഇങ്ങനെ വരെ വരും ഒരു സൂഫിനെ നീ കണ്ട് വലയിത്തും ആഹോരിക്കുവത്തും വലാക്കൂസും ഒന്നുമില്ലേ ഫലം നീ അറിഞ്ഞു അന്നു അതുമല തറച്ചിസ്ഥലാത്തി നിക്കാർ ഉപേക്ഷിക്കാൻ വേണ്ടി അസ്മ ചെയ്ത ആളാന്ന് അല്ലെങ്കിൽ അവ കത്തിൽ അവിടത്തി അവിടത്ത് ഒഴിവാക്കാനും അയാൾക്ക് ബോധിയുണ്ട് കാരണം ഒരു കുറച്ചെല്ലാം പോയിരിക്കേണ്ടി വരുമല്ല പോയില്ലോ അപ്പൊ അറുപത് മണിയാവൂലേ ഷാ ഓൻ പോണമെന്ന് വിചാരിച്ചാൽ ഇല്ലെങ്കിലും ഓട്ടോമാറ്റിക് ആരോ സംഭവിക്കുന്നുണ്ടെന്നാണ് മുസ്തഹബുലിൽ മുസാഫിറിന് മുസ്തഹബാണ് ഇസ്തിസഹാബുൽ അസ ഒരു ബഡി വൽ ലിമർ സൂചി നൂല് മിക്കസ് കത്രിക മൂസ ഒരു കത്തി മുതലാവെല്ലാം കരുത് കരുത് ഒനഹിഹ ഫറദാക്കപ്പെട്ട പല കാര്യങ്ങളും വീട്ടാൻ ഇതൊക്കെ വരും അതിന് പോയി കഴിയുമ്പോൾ ഗെയിം പിടിക്കാൻ ഞാൻ വേറെ ഒരു കത്തി നോക്കട്ടെ എനിക്ക് മുടിയാളയാണെന്ന് വേണ്ടി വരും നല്ല ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച ഒന്ന് ഇതെല്ലാം ഇതിലൊന്ന് ഒപ്പിക്കേണ്ടി വരും കമാ യജിബു അത് വാജിബായ രീതിയിൽ അത് നിന്റെ വീട്ടുണ്ടെങ്കിൽ കമാ യജിബുന്ന കമാ ഹിബുന്നാണ് വൈദാറാദ അഞ്ഞുസാഫിറ ഇനി സഫർ പോകാൻ ഉദ്ദേശിച്ച ഫമിനൽ അദബി അഞ്ഞൂഫ അല ഇഹ്വാനിഹി ഇഹ്വാനിങ്ങളെല്ലാം കാണാൻ പോണമെന്ന് വയുഅദ്ദിഫഹും ബിസഫരിഹി സഫർ ചെയ്യുന്നു എന്ന് അവരോട് മനസ്സിലാക്കി കൊടുക്കണം വയുവദ്ദിഅഹും അവരോട് യാത്ര ചോദിക്കുക സൗദിയെ സൗദി അള്ളാഹ് അറിയില്ലേ പറയുന്നുണ്ട് വൈസ്തഹബ്ബു ലിമൻ ഹുവ ഫീ സുഹബത്തിഹിം തശീഉഹു അങ്ങനെ യാത്ര പോകുന്ന ഒരാളെന്താകണം ഇവന്റെ സ്വഹബത്തിലുള്ള ആളാണെങ്കിൽ ഒന്നിച്ച് യാത്ര ആക്കാൻ പോകും ബസ് കയറ്റാനോ എയർപോർട്ടിലേക്കാനോ ഒന്നിച്ച് പോക്കുണ്ടല്ലോ അത് കഥാലിക്ക് കഥാലിക്ക് അപ്രകാരമായിരുന്നു കാനതബുൽ മഷായഹീൻ ഇൻതഹാ സുലമി പറഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പോ യാത്ര പോകുന്ന ഒരാളോട് എയർപോർട്ടിൽ പറഞ്ഞത് വരില്ല സഫർ സഫറിൽ പ്രവേശിക്കുന്ന അവസരത്തിൽ ആവശ്യമായ കാര്യങ്ങൾ പറയട്ടെ നാല് റക്കാത്ത് നിസ്കരിക്കണം എന്ന് പറയും فقد روى الديلمي أنه صلى الله عليه وسلم كان إذا أراد سفرا صلى أربع ركعات നാല് റക്കാത്ത് നമസ്കരിക്കും يقرأ في كل ركعة فاتحة الكتاب سورة الإخلاص മോതും فإذا سلم سلام وتكرنيال قال اللهم إني أتقرب بهن إليك فاجعلهن خليفتي في أهلي ومالي إذا نقول فإذا نهض للسفر من جلوسه അങ്ങനെ സഫറിന് വേണ്ടി ഒരു പുറത്തേക്ക് ഇറങ്ങലുണ്ടല്ലോ എണീച്ച് എണീച്ചാൽ قال اللهم بك انتشرت وإليك توجهت وبك اعتصمت اللهم أنت ثقتي ورجائي اللهم اكفني ما أهمني وما لا أهتم به وما أنت أعلم به مني وزودني التقوى واغفر لي ذنبي ووجهني للخير حيثما توجهت إلى ദ്വാരക്കണം ഇതിൽ ഹജ്ജിന് പോകുമ്പോൾ ഇങ്ങനെ ഓരോ എഴുതി കൊടുക്കലുണ്ട് വാരിതായ കുറെ ദ്വാരകളൊക്കെ ഉള്ളത് നമ്മൾ ചെല്ലിക്കൊണ്ട് പോക്കല്ലേ ثم يقرأ الكافرون والإخلاص ما بيتني കൂടണം ഇതൊക്കെ വേഗം പോകുന്ന കാര്യമാണ് ومنها توضيحه أهله وجيرانه وأصحابه അവരോടൊക്കെ യാത്ര പറയില്ല അവിടെ കൂടിയിട്ടുണ്ടാവുമല്ലോ ജീറാനിങ്ങളും പ്രവാചികളും കൊടുക്കാറുണ്ട് എന്താ പറയലേ എപ്പോൾ എന്ന് പറയണം വയപ്പോലു അവരെ മറുപടിയും പറയണം അത് സാധാരണയുള്ള തന്നെ വമിൻഹയിൽപ്പെട്ടതാണ് സിറാസു വിറുതി സഫർ എന്ന് പറഞ്ഞിട്ട് ഈ വിറുതുണ്ട് ശരീരത്തിലുണ്ട് അസ്തഫിറുള്ള അഷ്റാൻ اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم تسليما എന്ന് പറഞ്ഞ് അഷ്റാൻ حسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم عشرا അപ്പൊ മൂന്നെണ്ണം മൂന്നില്ല അത് എത്ര പേരുണ്ടാ പോയി അപ്പൊ നാപ്പതായി ഹാക്കഥ തലക്കൈനാഹു മുന്നഷിയാഹിന നമ്മൾ അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ദാദ ശേഖുന ഇനി നമ്മളെ ഷേഖുണ്ടാവും ഓരോ നേരെ ശേഖ അതാണ് ബുദീദി അബ്ദുറഹ്മാൻ ബുദീദി മൽ പത്ത് ബിസ്മി ചെല്ലണോ ഒന്നും പറഞ്ഞിട്ടുണ്ട് മുപ്പത് അതെപ്പോഴാ ചെല്ലലി കാല ശേഖ പറഞ്ഞു എമ്പ ബാധസ്വലാത്തി നബി സല്ലാഹി സലാത്തിന് ശേഷമാണ് ഇസ്തിഗ്ഫാർ സലാത്ത് ബസ്മലത്ത് അസ്ബലത്ത് ഹൗക്കലത്ത് അപ്പൊ എന്തായി ഇസ്തിഗ്ഫാറു സലാത്തും ബസ്മലത്ത് ഹസ്മലത്ത് ഹൗക്കലത്ത് അപ്പൊ അഞ്ച് കഴിയും അയിമ്പതുണ്ടായി വഹാദൽ ബിർദു ഈ പറയപ്പെട്ട വിറുദ് ഹസീലത്തും വഹിസുനുൻ നല്ല കാവൽ വസ്തുവാണ് യുക്കാലു അത് പറയപ്പെടണം തീകുല്ലി സഫരി മലോ കറുബ അത് കരീബായ സഫറായാലും പറയുന്നത് മുസ്താഹബ് തന്നെ വയമ്പതി തക്രീം അല തൗദീമ യാത്ര പറയുന്നതിന് മുമ്പായിട്ട് മുന്തിക്കണം അത് പറഞ്ഞാൽ യാത്ര വരേണ്ടത് പിന്നെ ഇറങ്ങലാവില്ല വൈദാകാനോ മർക്കോബുൻ ഓണിക്കൊരു വാഹനം ഉണ്ടെന്ന് വെക്ക ഒരു മൃഗന്തോ കാല ഇതാ ജാല റഹിലഹു അവന്റെ റഹലി വറത്തിൽ വെച്ച് കഴിഞ്ഞാൽ ബിസ്മില്ല ഇജിലവും വറുത് എന്ന് പറഞ്ഞാൽ കാല് വെക്കാനുള്ള കാലണം എന്ന് പറയുന്ന സാധനത മോട്ടോർ സൈക്കിളിലൊക്കെ കാല് വെക്കുന്ന രണ്ട് കൊമ്പില്ലേ അതുപോലെ ഇങ്ങനെ അലാ അല്ലെ പാല് പുറത്തെത്തിക്കഴിഞ്ഞാല് അലഹമില്ല سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون هذا ആയത്താണല്ലോ ലിതസ്തവു അലാ ബഹുബി ثم تذكروا نعمة ربكم الناس അപ്പൊ ഇസ്തുവാന് ശേഷം سبحانك إني ظلمت نفسي فاغفر لي فإنه لا يغفر الذنوب إلا أنت هكذا روى الترمذي زاد غيره الحمد لله الذي حملنا في البر والبحر ورزقنا من الطيبات وفضلنا على كثير ممن خلق تفضيلا ممن خلقنا എങ്ങനെയൊക്കെ ആരാ പറയുന്നത് ഇവൻ തന്നെ പറയുന്നല്ലേ അൽഹംദുലില്ല അല്ലതി ഹമലന ഇത് ഹലക്കിന എന്ന് പറഞ്ഞാൽ പറ്റൂലല്ല നമ്മളല്ലല്ലോ പറക്കുന്നത് മിമ്മൻ ഖലഖ തഫ്ദീല അല്ലാഹു തആല പടച്ച പലരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളെ തഫ്ദീലാക്കിയിരിക്കുമെന്നല്ലേ വേണ്ടത് അത് അന്നേരം അന്ന് അന്നേരം എന്താകും തപ്പനീരായാകും പഠിച്ചോന്റെ കൂട്ടത്തിന്റെ അസ്ഥിയിലാവുമല്ല ഒന്നെങ്കിൽ പടച്ചോ നേറും അല്ലെങ്കിൽ നമ്മൾ സാധിക്കാവും രണ്ടും മഹദൂറാണ് അതെ നമുക്ക് പല്ലലന അള്ളാഹു താര നമ്മളെ തഫ്നീലാക്കി അല കസീരിൻ കുറെ ആളുകളെക്കാളും അല്ലേ എന്തിൽ നിന്നുള്ള കുറേ ആള് മിമ്മൻ മാവിയാക്കിയിലാക്കി നോക്ക് നമ്മൾ പടച്ച കുറെ ആളുണ്ട് എന്നർത്ഥം കിട്ടുക അപ്പൊ നമ്മ ഹാലിക്കായി നിമ്മൻ ഹാലക്കാനാന്ന് പറയുമ്പോൾ നാ മഫൂലായി അതെന്നാ ഫൈലായിരുന്നു അപ്പൊ മിമ്മൻ ഹലക്കന നമ്മളെ ഏതീർത്ഥം പടച്ചോ അപ്പൊ കുറെ പടച്ചവനുണ്ട് ആ കൂട്ടത്തിൽ നിന്ന് കുറെ ആളെ കൂട്ടത്തിന്റെ ഫ്രീലാക്കി നടന്നിട്ടാ അന്നർത്ഥമുള്ള ഇല്ലേ അതൊന്നും വേണ്ട മിമ്മൻ ഹലക്ക മാത്രം ഇങ്ങോട്ട് വെച്ചാൽ اللهم إنا نسألك في سفرنا هذا البر والتقوى من العمل ما ترضى اللهم هبنا لنا سفرنا هذا وطبع عنا بعده اللهم انت الطاهر في السفر وخليفة في الليل اللهم اني اعوذ بك من معصاء السفر وصعابة المنقلب سوء المنظر في المال والاهل ويسبه ويحمد ثلاثا وثلاثين ويحلل വയുഹല്ലിലു كعابة ആപത്ത് من പറഞ്ഞാൽ ഈ മനസ്സിലുണ്ടാക്കുന്ന منغل ആ മുങ്കളവ് مدكتي പോകുന്ന പോയിരുന്ന ഈ പോക്ക് വരവിനാണല്ലോ മുങ്കളവ് എന്ന് പറയും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകാൻ മടങ്ങുക മുങ്കലാബ് അത് ജീവാറ്റ് പലതരത്തിലുണ്ടത് ഒക്കാപത്തിൽ മന്ദരി സൂയിൽ അങ്ങനെ ജീവിതത്തിണ്ട് ഇവിടെ ഫിൽമാലി വല്ലാഹിലല്ലോ ഫിന്നഫ്സി വല്ലാഹരി വൽമാലി വല്ലത് വന്നതുകൊണ്ട് പിന്ന മുപ്പത്തിമൂന്ന് തക്കിമീർ മുപ്പത്തിമൂന്ന് അന്ത് മുപ്പത്തിമൂന്ന് സ്ത്രീ ഒരു വട്ടം തഹരിയിൽ അത് തീർന്നു ഇനി വാമല്ലത്തി തുക്കലമ്പ് ഈ ഇനി യാത്ര നടന്നുകൊണ്ടിരിക്കുക അതിലെന്ത് വേണം പറ്റുകാലുഹോക്കിരിക്കില്ല അന്നാന്റെ ദിക്കിത് കൊണ്ട് ചൂലാവണം അല്ലെ സമയം വെറുതെ പോകും ഒരു ഫലവുമില്ലാണ്ട് അഭി തപക്കുരി അല്ലെങ്കിൽ തപക്കുര കൊണ്ട് ചൂലാവണം വലിയത്തിബാറിഫി അളമത്തില്ല അള്ളാഹുവിന്റെ അളമത്തിൽ തപക്കുർ ചെയ്യൽ കൊണ്ടും ഏറ്റുമാറ് കൊണ്ടും ഏത് സാധനമാണോ യാത്രയിൽ വെച്ച് കാണുന്ന അതിൽ കൂടെയെല്ലാം താനീനെ കണ്ടെത്തണം അള്ളാഹുവിനെ അറിയണം ഓരോ അജായിബുകൾ ഇങ്ങനെ കാണല്ലോ ഇതിനെ കണ്ടിട്ടില്ലാത്ത പലതും കാണും അപ്പൊ അതിൽ കൂടി എല്ലാം എന്താക്കേണ്ടത് അള്ളാഹു അറിയപ്പെടും പുതിയ പുതിയ കണ്ടുമുട്ടം എന്താക്കും കൂടുതൽ മാരിപ്പത്തിന് ഒരു ആവേശം വരും ഷുഹൂർ കബ്ബറ ഉന്നതമായ സ്ഥലമുണ്ടല്ല അവർക്ക് തദ്ബീർ വൈദാഹമസിൻ അല്ലെങ്കിൽ വാദിയിലേക്ക് ഇറങ്ങി അല്ലെ കൊഴിഞ്ഞ സ്ഥലത്താണെങ്കിൽ സബ്ബ അവിടെ തസ്മിയാണ് വേണ്ടത് കയറ്റിറക്കുമ്പോൾ തസ്ബീർ കയറുമ്പോ ഇറങ്ങുമ്പോഴോ തസ്ബീർ മഹമ്പാലത്ത് ദാബത്തുഹോ ദാബത്ത് കാര്യം പൊട്ടിച്ചോടി എന്ന് വെക്ക എന്നാ കാല എന്ന് പറയണം വൈദാർ ആ കറിയത്തന്നോ മദീനത്തൻ ഒരു നാടോ കറിയെന്തെങ്കിലും കാണട്ടെ قال اللهم رب السماوات السبع وما عضللنا ورب الأرضين السبع وما عقللنا ورب الشياطين وما أضللنا ورب الرياح وما ذرينا ഈ ദറൈന എന്താ പേര് ദറൈനാന്നാ ദറൗനാന്നാ വേണ്ടി ദറ പേര് യായിയാണോ വാവിയാണോ കാറ്റിന്റെ ഖുർആാന് തതുറൂഹിയാഹു ഫാസ്ബഹ ഹസീമൻ ഹസീമൻ തതുറൂഹിയാഹു എന്ന് ഭാവിയായിട്ടാണ് എന്താക്കിയത് അൽക്കാഫ് ദൂഹത്തിലുള്ളത് അങ്ങനെയാണെങ്കിൽ ഇവിടെ യാവരില്ലല്ല മാതാപ്പീലി എങ്ങനെയാ ദറ ദറൂന എന്നല്ലേ ഉണ്ട് ദൗന പോലെ അലൗന യായിയാണോ എന്നാ ദറയിനെ വരും അവൻ സഹിയാക്കാനുണ്ട് അപ്പൊ യായിയാണെങ്കിൽ ദറൈന റമൈത്ത പോലെ വരും أسألك خير هذه القرية وخير أهلها ونعوذ بك من شرها وشر أهلها وشر ما فيها എന്ന് വരക്കണം വൈദാ വസല വലഅയദഹു അലാ സൂരിഹ ഒരു നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സൂറിൽ കൈവെക്കുക ഈ രാത്രി കുറേശ്ശി മൂന്ന് വട്ടം ഓതുക ഫൈദാ ഫഅല ദാലിക അങ്ങനെ ചെയ്താൽ ലം യസൽ സഹീഹൻ ജിസ്മുഹു ഫീഹാ അവിടെ അനാരോഗ്യമൊന്നും ബാധിക്കൂല ജിസ്മിന് നല്ല ആരോഗ്യം ഉണ്ടാകും ഹത്താ യഖ്റുജ വരെ ഇനി സൂറ് വിട്ടുള്ളി കടന്നല്ലോ കടന്നിട്ട് കാല അള്ളാഹം ബാരിക്കലനാ ഫീഹ എന്ന് വരക്കണം സലാസൻ اللهم ارزقنا جناها وأعذنا من وضاها وحببنا إلى أهلها وحبب صالها أهلها إلينا എന്ന് ദ്വാരക്കണം ഇനിയിപ്പോ സയ്യത്തി ബക്കിയത്തുൽ അദാബ് ഈ ബാക്കിയുള്ള അതാവ് ഇനി ബൈത്തിൽ കൂടി പറയാം അത് പറയാത്ത നമ്പർ ആദ്യം തന്നെ ആമുഖമായിട്ട് പറഞ്ഞു തീർത്തത് വൽ ആദാബുല്ലത്തി തുത്തലബു ഹീന യസിലു ഇനി വസൂലായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആദാബുകളും പറയാം എപ്പോൾ ഇന്ദൻ നാളിമി ഇൻഷാ ഇന്ദൻ നാളിമി ഇനി ബൈത്തിൽ തന്നെ കിട്ടും ജന എന്ന് പറഞ്ഞാൽ അതിനുള്ള പഴങ്ങൾക്കല്ല ജന ഹാ ആ കറിയിലേക്ക് തന്നെ മദീന കറിയിലേക്ക് ആ ബുക്കായത്തിന്റെ തെളിവിൽ കൊടുത്താൽ മതിയല്ലേ ഇതെന്നാ പുറത്തെടുക്കുന്ന സാധനം അതിന് കിട്ടുന്ന കനികൾ കായികനികൾ എന്ന് പറയുന്നത് അപ്പൊ ജനജന്മത്തെ ഇതാണ് അപ്പറയിലുള്ള ഹെക്കുമത്ത് എന്താണ് അതുകൊണ്ട് എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്നാണ് മുസ്ലിം ആദ്യമായി പറയാൻ പോകുന്നത് ആദാമത്തിന്റെ പറയുന്നത് في جولة البلدان زيارة الشيوخ والإخوان ثم اقتباس العلم والآثار أو رد ظلم أو للاعتبار أو للقمول أو لنفي الجاه أو للرسول أو لبيت الله യാത്ര പോകുന്നതിന്റെ മക്കസൂർ പത്തെണ്ണെണ്ണാൻ പോകുന്നു ഒന്ന് സിയാറത്ത് ചെയ്യോ രണ്ട് സിയാറത്തുൽ ലഹ്വാൻ മൂന്ന് ഇഫ്തിബാസിൽ ഇൽമ് നാല് ഇഫ്തിബാസിൽ ആസാർ അഞ്ച് റബ്ദുൽമ് ആറ് എത്തിബാർ ഏഴ് ഹൊമോല് എട്ട് നസീർ ജാദ് ഒമ്പത് സിയാറത്ത് റസൂലില്ലാഹി സല്ലം പത്ത് ഹജ്ജ് പ്രാധാന്യം നോക്കി തർത്തീബല്ല ബൈസിന് വേണ്ടി തർത്തീബ് മാറ്റി പത്ത് കാര്യമാണ് അപ്പൊ എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ കണ്ട് യാത്ര ചെയ്ത വെറുതെ പൈസ പോകും അതാ കുൽത്തു മീൻ സുന്നത്തിൽ വിദായത്തിയും അൽ ജവലാനുഫിൽ ബുൽദാൻ ഫുക്കറായിന്റെ ചെല്ലയിൽപ്പെട്ടതാകുന്നു പ്രാരംഭ രംഗത്ത് പല നാടുകളിലേക്ക് ഇങ്ങനെ യാത്ര പോക്കി ജവനാൻ അതുപോലെ അതും ഒരു പ്രത്യേക നാടുകളിലായിട്ട് ഉറച്ചിരിക്കായ്മ ഇങ്ങനെ